ഏ ഹി സംസ്പർശജാ ഭോഗാഹ ഇത്തരത്തിലുള്ള ബാഹ്യ സമ്പർക്കം കൊണ്ട് സംസ്പർശജ സുഖസൗകര്യങ്ങൾ ദുഃഖ യോനയ ഏവത്തെ അവ ദുഃഖത്തിന് തന്നെ കാരണമാകുന്നു ഭൗതികമായ ചുറ്റുപാടുമുള്ള വസ്തുക്കളുടെ സ്പർശം കൊണ്ട് ദർശനം കൊണ്ട് അതുപോലെ ശ്രവണം കൊണ്ട് ലഭിക്കുന്നതായിട്ടുള്ള സുഖങ്ങൾ ശാശ്വതമായ സുഖങ്ങളല്ല താൽക്കാലികമായ സുഖങ്ങൾ മാത്രമാണ് അത് ശാശ്വതമായ ദുഃഖത്തിന് കാരണമാകുന്നു ഏതുപോലെ ആദ്യവന്ത തുടക്കം മുതൽക്ക് അവസാനം വരെയും ദുഃഖയോനയ ദുഃഖത്തിന് കാരണമാകുന്നു ഹേ കൗന്തേയ തേഷു രമതേ ബുധ ബുധ ബുദ്ധിയുള്ളവര് ചൈതന്യമുള്ളവര് ശ്രേഷ്ഠന്മാര് ന തേഷു രമതേ അതിൽ പരിപൂർണമായ സുഖം കണ്ടെത്തി ലഭിക്കുന്നില്ല ബാഹ്യമായ സുഖങ്ങളെ ശാശ്വതമായ സുഖങ്ങളായി അവർ കാണുന്നില്ല അത് ശാശ്വതമായ ദുഃഖത്തിന് കാരണങ്ങളാവുന്ന വസ്തുതകളായി മാത്രമേ അവർ അതിനെ കാണുന്നുള്ളൂ ശക്നോതി ഇഹൈവ യസ്സോടും പ്രാക് ശരീര വിമോക്ഷണാത് പ്രാക് ശരീര വിമോക്ഷണാത് ശാരീരികമായ സുഖലാഭത്തിനു വേണ്ടി പരക്കം പായുന്നതിൽ നിന്ന് മോക്ഷണ മോക്ഷണം ലഭിക്കാൻ ശക്നോതി ഇഹ ഏവ യശോടും ആർക്കാണ് ഇവിടെ വെച്ച് തന്നെ യഹ ആർക്കാണോ ശക്നോതി സാധിക്കുന്നു ഇഹ ഏവ ഇവിടെ വെച്ച് തന്നെ സോടും ടു സ്റ്റാൻഡ് തങ്ങി നിർത്തുവാൻ അതായത് ശാരീരികമായ സുഖം വേണ്ട എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മോചനം നേടാൻ ആർക്കാണോ സാധിക്കുന്നത് കാമ ക്രോധോദ്ഭവം വേഗം സയുക്ത സസുഖി നരഹ കാമക്രോധങ്ങളിൽ നിന്ന് ഉത്ഭവമായിരിക്കുന്നതായ വേഗം ഇമ്പൾസ് സ്റ്റിമുലൈസ് റെസ്പോൺസുകൾ അവയിൽ നിന്നെല്ലാം മോചനം നേടാൻ ആർക്കാണോ സാധിക്കുന്നത് സയുക്ത അദ്ദേഹമാണ് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി സസുഖി അദ്ദേഹമാണ് സുഖം അനുഭവിക്കുവാൻ തയ്യാറായ നരഹ മനുഷ്യൻ അതായത് ബാഹ്യമായ ഭൗതികമായ സുഖങ്ങളിൽ നിന്ന് ശാരീരിക സുഖങ്ങളിൽ നിന്ന് മോചനം നേടി മാനസികവും ബുദ്ധിപരവുമായ സുഖത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന വ്യക്തി ആരാണോ അദ്ദേഹം കാമക്രോധങ്ങളിൽ നിന്ന് ഉത്ഭവമായിരിക്കുന്നതായ സ്റ്റിമുലസിനെ ഇമ്പൾസുകളെ മാറ്റി നിർത്തിയിട്ട് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു അദ്ദേഹം പരമമായ സുഖത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു യോ അന്തഹ ആരാണോ ഉള്ളില് സുഖോ അന്തരാരാമ സുഖം മനസ്സിൻ്റെ ഉള്ളിൽ അനുഭവിച്ച് ആരവിക്കുന്നത് അല്ലെങ്കിൽ സുഖിക്കുന്നത് സ്തദാ അന്തർജ്യോതിരേവ യ മനസ്സിൻ്റെ ഉള്ളിലെ അന്തരാത്മാവിലെ പ്രകാശത്തെ അറിഞ്ഞ് അതിൽ സന്തോഷിക്കുന്നത് യഹ ആരാണോ സയോഗി ആ യോഗിയാണ് ബ്രഹ്മനിർവാണം ബ്രഹ്മപദപ്രാപ്തി എന്ന ബ്രഹ്മനിർവാണത്തെ ബ്രഹ്മഭൂതോ അധികച്ചതി ബ്രഹ്മത്തിൽ അന്തർലീനമായിക്കൊണ്ട് ബ്രഹ്മപദപ്രാപ്തിയിലേക്ക് അധികച്ചതി വളരെ എളുപ്പത്തിൽ എത്തിച്ചേരുന്നത് അതായത് മനസ്സിൻ്റെ ഉള്ളിലെ ബുദ്ധിയുടെ ഉള്ളിലെ സന്തോഷവും സുഖവുമാണ് ശാശ്വതമായ സുഖം ശാശ്വതമായ സന്തോഷം എന്നറിഞ്ഞ് ഉള്ളിൻ്റെ ഉള്ളില് സന്തോഷിക്കാനും അതിൽ ആരാമം കണ്ടെത്താനും സുഖം കണ്ടെത്താനും സാധിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മപദപ്രാപ്തി ദ റിയൽ ഫാക്റ്റിനെ കുറിച്ചുള്ള എസൻസിനെ കുറിച്ചുള്ള ട്രൂത്തിനെ കുറിച്ചുള്ള അറിവിലൂടെ പരമമായ സന്തോഷത്തിൽ അദ്ദേഹം എത്തിച്ചേരുന്നു ലഭന്തി ബ്രഹ്മനിർവാണം ഋഷയ ക്ഷീണകൽമഷ ലഭന്തി ലഭിക്കുന്നു ബ്രഹ്മനിർവാണം ബ്രഹ്മപദപ്രാപ്തി ഋഷയ ഋഷിവര്യന്മാർക്ക് ക്ഷീണ കൽമഷാഹ ക്ഷീണകൽമഷാഹ എല്ലാവിധത്തിലുള്ള നെഗറ്റീവ് ഫീലിങ്സും നെഗറ്റീവ് തോട്ട്സും പാപഭങ്കിലമായ പ്രവർത്തനങ്ങളിൽ നിന്നും മോചനം നേടിയിരിക്കുന്ന ഋഷിവര്യന്മാർക്ക് ബ്രഹ്മനിർവാണം ലഭന്തി ബ്രഹ്മപദപ്രാപ്തി എളുപ്പത്തിൽ എത്തിയിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ചിന്നദ്വൈത ദ്വൈതമായ അതായത് ഞാൻ നേരത്തെ വിവരിക്കുകയുണ്ടായി ദ്വന്ദ്വം എന്ന് പറഞ്ഞ അതേപോലെയുള്ള വികാരമാണ് ദ്വൈത വികാരങ്ങൾ സുഖം ദുഃഖം അതുപോലെ തന്നെ തണുപ്പ് ചൂട് പരാജയം ജയം ഇവയെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അവയിൽ നിന്ന് മോചനം നേടിയവര് ചിഹ്നം അതിനെ മുറിച്ച് അപ്പുറത്തേക്ക് കടന്നവര് യഥാത്മാനഹ എല്ലാ വിധത്തിലുള്ള നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള വികാര വിചാരങ്ങളിൽ നിന്ന് അതീതരായിട്ടുള്ളവര് സർവഭൂത ഹിതേരതാഹ സർവചരാചരങ്ങളിലും വർദ്ധിക്കുന്നതായ ആ പ്രപഞ്ച ചൈതന്യത്തിന് അനുകൂലമായിട്ട് ഹിതമായി വർദ്ധിക്കുന്നവരാരാണോ ആ ഋഷിവര്യന്മാർക്ക് ബ്രഹ്മനിർവാണം ലഭന്തി കാമ ക്രോധവിയുക്താനാം യതീനാം യതചേതസാം അതിന്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണൻ വീണ്ടും വിവരിക്കുന്നത് കാമ ക്രോധ വിയുക്താനാം കാമക്രോധങ്ങളിൽ നിന്ന് മോചനം നേടിയവരാരാണോ യതീനാം യഥചേതസാം മാനസികമായിട്ട് സ്റ്റെബിലൈസ്ഡ് എന്ന അവസ്ഥ എത്തിയവരാരാണോ ആ യതിമാർക്ക് ആ സന്യാസിമാർക്ക് അഭിതോ ബ്രഹ്മനിർവാണം ബ്രഹ്മനിർവാണം എളുപ്പത്തിൽ പ്രാപ്യമാണ് വർത്തതേ വിദിതാത്മനാം ആത്മചൈതന്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സർവവിധ ഇന്ദ്രിയങ്ങളെയും അതിജീവിച്ചവരാണ് അവര് അതായത് ഇന്ദ്രിയ ഗോചരങ്ങളായ കാമക്രോധങ്ങളിൽ നിന്ന് അവർ വിജയിച്ച് പരമമായ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന യതിമാരാണ് അവര് സ്പർശാൻ കൃത്വ ബഹിർ ബാഹ്യാം ചക്ഷുശ്ചൈവ അന്തരേ ബ്രുവോ ബാഹ്യമായ ഏത് വസ്തുതകളുമായി ബന്ധമുണ്ടെങ്കിൽ പോലും സ്പർശനമുണ്ടെങ്കിൽ പോലും അവരുടെ ചക്ഷുസ് ബഹിർബാഹ്യാം ചക്ഷുഹു ച അന്തരേ ബ്രുവോ അവരുടെ ദർശനവും ശ്രദ്ധയും തിരുനെറ്റിയിൽ കേന്ദ്രീകരിച്ച് രണ്ട് പുരികങ്ങൾക്കിടയ്ക്ക് കേന്ദ്രീകരിച്ച് പ്രാണാപാനവും സമവും കൃത്വ ശ്വാസോച്ഛ്വാസങ്ങളെ തുല്യമാക്കിയിട്ട് അതായത് പ്രാണായാമത്തിലൂടെ കൃത്വ അപ്രകാരം ചെയ്തിട്ട് നാസാഭ്യന്തരചാരിണൗഹു പ്രാണവായുവിനോടൊപ്പം മനസ്സിനെ ചലിപ്പിച്ചുകൊണ്ട് അടുത്ത വരി യഥേന്ദ്രിയം മനോ ബുദ്ധിർ മുനിർ മോക്ഷപരായണ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് മുനിഹി ഏതൊരു മുനിയാണോ മോക്ഷപരായണ പരമമായ ലിബറേഷൻ സ്വർഗം എന്ന അർത്ഥത്തിലല്ല മോക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിൽ നിന്നുമുള്ള മോചനം സുഖദുഃഖങ്ങളിൽ നിന്നുള്ള മോചനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പരായണ ഒരു ചലനം അല്ലെങ്കിൽ ചര്യ അല്ലെങ്കിൽ മൂവ്മെന്റ് പ്രയാണം ആരാണോ ഉദ്ദേശിക്കുന്നത് ആ മുനിയെ സംബന്ധിച്ചിടത്തോളം വികതേച്ഛ ഭയക്രോധോ എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും വിഗത ഡിറ്റാച്ചഡ് ആണ് അതുപോലെ തന്നെ അദ്ദേഹം ഭയത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും മോചിതനാണ് യഹ അപ്രകാരമുള്ള സന്യാസി ആരാണോ സദാ മുക്ത ഏവ സഹ അദ്ദേഹമാണ് റിയലി ഡിറ്റാച്ച്ഡ് സന്യാസി എന്ന് പറയുന്നത് ഒന്നിനോടും പരിധിക്കപ്പുറം അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഒന്നിനോടും ഗാഠമായ ബന്ധമില്ലാതെ കാമ ക്രോധ ഭയങ്ങളിൽ നിന്ന് അത്യാഗ്രഹത്തിൽ നിന്ന് അതിഭയത്തിൽ നിന്ന് അതുപോലെ അതിയായ അറ്റാച്ച്മെന്റിൽ നിന്ന് മോചനം നേടിയ ഋഷി ആരാണോ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ശാന്തമായി ജീവിക്കുക ജീവിച്ച് ബ്രഹ്മ നിർവാണത്തെ പ്രാപിക്കുവാൻ കഴിവുള്ള സന്യാസി ഋഷി ഈ ഋഷിവര്യനാകട്ടെ ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ആ പ്രപഞ്ച ചൈതന്യമായ സർവലോകമഹേശ്വരം ആ മഹേശ്വരനെ യജ്ഞതപസാം ഭോക്താരം യജ്ഞതപസ്സുകൾ കൊണ്ട് അറിഞ്ഞ് അനുഭൂതിയുടെ നിലവാരത്തിലേക്ക് എത്തിയിട്ട് സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വ തൻ്റെ ജീവാത്മാവ് മറ്റ് ചരാചരങ്ങളിലെ ജീവാത്മാവുമായി ഐകബന്ധമുള്ളതുകൊണ്ട് ഏകബന്ധമുള്ളതുകൊണ്ട് ഐകമത്യമുള്ളതുകൊണ്ട് സർവചരാചരങ്ങളുടെയും സുഹൃത്താണ് താൻ തന്നിലുള്ള ചൈതന്യം ജ്ഞാത്വ എന്ന് മനസ്സിലാക്കിയിട്ട് മാം ശാന്തി മൃച്ഛതി പ്രപഞ്ച ചൈതന്യത്തിൻ്റെ റെപ്രസെൻറ്റേഷനായ എന്നിൽ അവർ ശാന്തി കണ്ടെത്തുന്നു സമാധാനം കണ്ടെത്തുന്നു എന്നിൽ അവർ ആധാരം കണ്ടെത്തുന്നു അപ്രകാരം ഹേ അർജുന നീയും നിന്റെ കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിനോട് പരിധിക്കപ്പുറം അറ്റാച്ച്മെന്റ് ഇല്ലാതെ കർമ്മഫലത്തോട് പരിധിക്കപ്പുറം അറ്റാച്ച്മെന്റ് ഇല്ലാതെ കർമ്മം തന്നെ യജ്ഞമാണെന്ന് വിചാരിച്ച് പ്രപഞ്ച ചൈതന്യം നിനക്കായി നിയോഗിച്ച കർമ്മത്തെ പൂർണ്ണ മനസ്സോടുകൂടി ചെയ്തുകൊണ്ട് ഇതെല്ലാം പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ നിയമാവലിയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അവനവന്റെ കർമ്മം ചെയ്യുകയാണെങ്കിൽ ഇവിടെ സുഖമോ ദുഃഖമോ അതുപോലെ തന്നെ സ്തുതിയോ നിന്ദയോ ശീതമോ ഉഷ്ണമോ ഇതിനെക്കുറിച്ച് ഒന്നും ഒരു തരത്തിലുള്ള സംശയവും നിനക്കൊതിക്കുകയില്ല എന്ന് കൃഷ്ണൻ വിവരിച്ചുകൊണ്ട് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ കൃഷ്ണാർജുന സംവാദി സന്യാസയോഗോ നാമ പഞ്ചമോധ്യായ സന്യാസം എന്ന സന്യാസയോഗം എന്ന അഞ്ചാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ഭഗവത്ഗീതയിലെ ധ്യാനയോഗം എന്ന ആറാം അധ്യായത്തിലേക്ക് നാം കടക്കുകയാണ് ശ്രീകൃഷ്ണ വചനമാണ് ആറാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അനാശ്രിത കർമ്മബലം കാര്യം കർമ്മ കരോതി യഹ യഹ കർമ്മ കരോതി ആരാണോ കർമ്മഫലം അനാശ്രിത കർമ്മഫലത്തെ ആശ്രയിക്കാതെ കാര്യം കർമ്മ കരോതി ഓരോ കർമ്മവും അനുഷ്ഠിക്കുന്നത് സ സന്യാസി അദ്ദേഹമാണ് സന്യാസി സ ച യോഗി അദ്ദേഹമാണ് യോഗി ആൻഡ് നിരഗ്നിർ ന ച അക്രിയ അദ്ദേഹം അനുഷ്ഠിക്കുന്ന യജ്ഞത്തില് നിരഗ്നിർ അഗ്നിയില്ല ച അക്രിയ അതിൽ ക്രിയയുമില്ല ആ കർമ്മം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ യജ്ഞം കർമാഗ്നി കർമ്മയജ്ഞം കർമ്മക്രിയ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്തായ പ്രപഞ്ചയജ്ഞം എന്ന് മനസ്സിലാക്കുക യം സന്യാസം ഇതിപ്രാഹു യോഗം തം വിദ്ധി പാണ്ഡവ ഹേ പാണ്ഡവ അർജുന തം വിദ്ധി നീ മനസ്സിലാക്കിയാലും എന്ത് യം സന്യാസം ഇതി പ്രാഹു യോഗ യോഗത്തെയാണ് സന്യാസം എന്ന് പ്രാഹു പറയുന്നത് ആ യോഗമാകട്ടെ ന ഹി സന്യസ്ത സങ്കൽപ്പു സങ്കൽപ്പം വിചാര വികാരങ്ങളെ സന്യസ്തം ഉപേക്ഷിക്കാത്തവൻ നശി യോഗി ഒരിക്കലും യോഗിയാകുന്നില്ല ഭവതി കശ്ചന ഒരിക്കലും യോഗി ഭവതി കശ്ചന ഒരിക്കലും അദ്ദേഹം യോഗിയായി തീരുന്നില്ല അതായത് വിചാര വികാരങ്ങളെയും ആശാഭാഷങ്ങളെയും ഉപേക്ഷിക്കാത്ത ഒരു വ്യക്തി ഒരിക്കലും യോഗിയാകുന്നില്ല ഒരിക്കലും സന്യാസിയുമാകുന്നില്ല ആരുക്ഷോർ മുനേർ യോഗം കർമ്മ കാരണമുച്ചതേ മുനിയുടെ അവസ്ഥയിലേക്ക് മുനിയുടെ അഥവാ യോഗിയുടെ അവസ്ഥയിലേക്ക് ആരുരുക്ഷോർ കയറാൻ ആഗ്രഹിക്കുന്നതാരാണോ ആ വ്യക്തിക്ക് കർമ്മം കാരണമുച്ചത് കർമ്മത്തിൻ്റെ പന്ഥാവിലൂടെയാണ് അദ്ദേഹം സഞ്ചരിക്കേണ്ടത് ആദ്യമായിട്ട് എന്ന് പറയപ്പെടുന്നു യോഗാരൂഢസ്യ യോഗിയുടെ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തസ്യ ഏവ അദ്ദേഹത്തിന് തന്നെയാണ് ശമ കാരണമുച്യത ശാന്തമായ പവിത്രമായ പരമാത്മ ചൈതന്യത്തോടു കൂടിയ ശമ ആനന്ദാനുഭൂതി കാരണമായി തീരുന്നത് യഥാഹി ന ഇന്ദ്രിയാർത്ഥേഷു ന കർമ്മസു അനുഷജ്യത്തെ ന കർമ്മസു അനുഷജ്യതെ കർമ്മത്തിൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ഇരിക്കുന്ന വ്യക്തി യഥാഹി എപ്രകാരം തന്നെയാണോ ന ഇന്ദ്രിയാർത്ഥേഷു ഇന്ദ്രിയങ്ങളുടെ ആവശ്യത്തിനായിക്കൊണ്ട് കർമ്മങ്ങളിൽ അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കുന്ന വ്യക്തി അതായത് കർമ്മവും ഇന്ദ്രിയ ഗോചരങ്ങളായ അറ്റാച്ച്മെന്റും പരസ്പരം മാറ്റി നിർത്തി കർമ്മം ചെയ്യുന്ന വ്യക്തി ആരാണോ ആ വ്യക്തി സർവസങ്കൽപ്പസന്യാസി എല്ലാവിധത്തിലുള്ള ആശാപാശങ്ങളെയും സന്യസിച്ച ത്യജിച്ച വ്യക്തി ആരാണോ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യോഗാരൂഢ ഉച്ചതി അദ്ദേഹത്തിന് യോഗാരൂഢൻ എന്ന് പറയുന്നു ഏത് സമയത്താണോ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് കർമ്മത്തെ അറ്റാച്ച്ഡ് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുന്ന വ്യക്തി പ്ലസ് എല്ലാവിധത്തിലുള്ള ആശാപാശങ്ങളിൽ നിന്നും സന്യാസം നേടിയ സന്യാസം നേടിയ ഡിറ്റാച്ച്മെന്റ് നേടിയ വ്യക്തി ആരാണോ അദ്ദേഹമാണ് യോഗാരൂഢൻ യോഗ അവസ്ഥയിലേക്ക് കയറി നിൽക്കുന്നവൻ അടുത്തത് വളരെ വളരെ ശ്രദ്ധേയമായ ശ്രീകൃഷ്ണന്റെ ഒരു വരിയാണ് ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഹ ഉദ്ധരേത് ആത്മനാത്മാനം അവനവന്റെ ആത്മചൈതന്യത്തെ അവനവനാൽ ഉദ്ധരിക്കപ്പെടട്ടെ അതായത് സ്വന്തം ഉയർച്ച സ്വയം ചെയ്യുമാറാകട്ടെ ന ആത്മാനം അവസാദയേ അവസാദയെ താഴ്ത്തുക എന്ന പ്രക്രിയ താഴ്ത്താതിരിക്കട്ടെ അവസാദയേത് എന്ന് പറഞ്ഞാൽ ലോവറിങ് ദാറ്റ് അപ്പോൾ ഒരു കാരണവശാലും അവനവനെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പോലെയുള്ള അഥവാ കൺഫ്യൂഷൻ പോലെയുള്ള അഥവാ തെറ്റായ ചിന്താധാരകളുടെ പന്താവിലൂടെയുള്ള ചലനത്തിലൂടെ അവനവനെ സ്വയം താഴ്ത്താതിരിക്കട്ടെ അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ആത്മൈവഹി ആത്മനോ ബന്ധു അവനവൻ തന്നെയാണ് അവനവന്റെ ഏറ്റവും വലിയ ബന്ധു അതുപോലെ തന്നെ ആത്മൈവ ത്രിപുരാത്മനഹ അവനവൻ തന്നെയാണ് അവനവൻ്റെ ഏറ്റവും വലിയ ശത്രു പ്രപഞ്ച നിയമത്തിൻ്റെ അവസാന വാക്ക് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ശാസ്ത്രമായാലും നരവംശാസ്ത്രമായാലും മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആയാലും സാമൂഹ്യശാസ്ത്രമായാലും ജീവിതചര്യയാണെങ്കിലും അവനവൻ തന്നെയാണ് അവനവൻ്റെ ബന്ധു അവനവൻ തന്നെയാണ് അവനവൻ്റെ ശത്രു എന്ന ഏറ്റവും ശ്രേഷ്ഠമായ വാചകം വാക്യം ഉപദേശം സുഭാഷിതം പറഞ്ഞത് ശ്രീകൃഷ്ണനാണെന്ന് ഈ വരിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ബന്ധു ആത്മാ ആത്മനസ്തസ്യ ഇപ്രകാരമുള്ള യോഗിക്ക് തസ്യ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ബന്ധുഹു ആത്മാ ആത്മന ആത്മാവിൻ്റെ ബന്ധു എന്ന് പറയുന്നത് ആത്മചൈതന്യം തന്നെയാണ് ഏന ആത്മാ ഏവ ആത്മനാജിത ആ ആത്മചൈതന്യം കൊണ്ട് തന്നെയാണ് ശരീരത്തിൽ വർത്തിക്കുന്ന ആത്മാവിനാൽ ബന്ധിതമായിരിക്കുന്ന കർമ്മേന്ദ്രിയങ്ങളെ കോൺകർ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ആ ശരീരത്തിലെ കർമ്മ പന്താവുകളെ ഡ്രാഗ് ചെയ്യുന്ന ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിന് കാരണമാകുന്ന ആ ആത്മാവ് അല്ലെങ്കിൽ ആത്മാവിൻ്റെ രൂപത്തിലുള്ള ആത്മ ഏവ ആത്മാവിന്റെ രൂപത്തിലുള്ള ഊർജ ചൈതന്യം അനാത്മാനഹ എന്നാണ് അതിന് പറയുക ത്വ ശത്രുത്വേ അത് ശത്രുവിനെ പോലെ ശരീരത്തിൽ വർത്തിക്കും വർത്തേത ആത്മ വർത്തേത ആത്മ ഏവ ശത്രുവത് ആത്മാവിനു പോലും ശത്രു എന്ന ഭാവത്തില് അവനവന്റെ യോഗാരൂഢനാകാൻ പോകുന്ന യോഗിയുടെ സന്യാസിയുടെ പ്രയാണത്തിൽ ശത്രുവിനെ പോലെ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ആ negative causing energy persist and exist ജിതാത്മാന പ്രശാന്തസ്യ പരമാത്മാ സമാഹിത സമാഹിത ബാലൻസ്ഡ് പ്രശാന്തസ്യ ആത്മാ ചൈതന്യത്തിൻ്റെ അട്രാക്ഷൻ ഡിട്രാക്ഷൻ തുടങ്ങിയവയെ എല്ലാവിധത്തിലുള്ള കാമക്രോധങ്ങളോടുമുള്ള അറ്റാച്ച്മെന്റും ഡിറ്റാച്ച്മെന്റും ഒഴിഞ്ഞ് ബാലൻസ്ഡ് ആയിരിക്കുന്ന പ്രശാന്തമായിരിക്കുന്ന ചിതാത്മാനം ആത്മാവിനെ കോൺകർ ചെയ്തിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ശീത ഉഷ്ണ സുഖ ദുഃഖേഷു ശീതവും ഉഷ്ണവും സുഖവും ദുഃഖവും തഥാ മാന അപമാനയോഹു മാനവും അപമാനവും എല്ലാം അദ്ദേഹം ഒരേ ബാലൻസ്ഡ് വിഷനോടുകൂടി ബാലൻസ്ഡ് വ്യൂ ഓടുകൂടി അദ്ദേഹം നോക്കിക്കാണും അനുഭവിക്കും അതിൽ വികാര വിചാരങ്ങളോടുകൂടി തുള്ളിച്ചാടുകയോ ഡിപ്രസ്ഡ് ആവുകയോ അദ്ദേഹം ചെയ്യുകയില്ല ജ്ഞാന വിജ്ഞാനതൃപ്താത്മാ ജ്ഞാനം ആത്മീയമായ അറിവ് വിജ്ഞാനം ശാസ്ത്രീയമായ അറിവ് ഈ രണ്ട് വിജ്ഞാനങ്ങളോടുകൂടി ആത്മീയവും ശാസ്ത്രീയവുമായ അറിവോടുകൂടി തൃപ്താത്മ സാറ്റിസ്ഫാക്ഷൻ ഉള്ളതായ മനുഷ്യൻ വ്യക്തി യോഗി കൂടസ്ഥോ വിജിതേന്ദ്രിയ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൂടസ്ഥനാണ് അൺഷെയ്ക്കൺ ഒരിക്കലും വൈബ്രേഷൻ ഇല്ലാത്ത സ്ഥിരബുദ്ധിയോടുകൂടിയ വിജിതേന്ദ്രിയ സർവ ഇന്ദ്രിയങ്ങളുടെ കർമ്മത്തെയും സ്റ്റെബിലൈസ്ഡ് ആയിട്ട് അനുഭവിച്ചറിയുവാനും ഇന്ദ്രിയ കർമ്മങ്ങൾക്ക് അടിമപ്പെടാത്ത വിധത്തിൽ കർമാനുഷ്ഠം നടത്ത കർമാനുഷ്ഠാനങ്ങൾ നടത്താനും സാധിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ട അസ്മ കാഞ്ചന സമലോഷ്ട അസ്മ കാഞ്ചന അസ്മ കല്ല് കാഞ്ചനാസ്വർണം സമലോഷ്ട ഏത് വിധത്തിലുള്ള മണ്ണ് കല്ല് സ്വർണം ഇവയെല്ലാം യുക്തം സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വ്യൂവിലൂടെ അല്ലെങ്കിൽ ദർശനത്തിലൂടെ ആ യോഗി ഇത്യുച്യത സമ ഇത്യുച്യത അദ്ദേഹത്തിന് യുക്ത ഇത്യുച്യത ഒരേപോലെയാണെന്ന് അദ്ദേഹം പറയും അദ്ദേഹത്തിന് സ്വർണം കണ്ടാലും ഒരേ വികാരമായിരിക്കും കല്ല് കണ്ടാലും ഒരേ വികാരമായിരിക്കും മണ്ണ് കണ്ടാലും സമ ഇത്യുച്ചത ഒരേപോലെയാണെന്ന് അദ്ദേഹം പറയുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത് പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരേപോലെയാണ് ആരെല്ലാമാണ് ഒരുപോലെയായിട്ടുള്ളത് സുഹൃൻ മിത്ര അരി അതുപോലെ തന്നെ ഉദാസീന മധ്യസ്ഥ ദ്വേഷ്യ ബന്ധുഷു സുഹൃത്താണെങ്കിലും മിത്രമാണെങ്കിലും ഉദാസീനൻ മടിയനാണെങ്കിലും മധ്യസ്ഥൻ ബ്രോക്കറാണെങ്കിലും ദ്വേഷ്യൻ ശത്രുവാണെങ്കിലും ബന്ധുഷു ബന്ധുവാണെങ്കിലും അദ്ദേഹത്തിന് ഒരേപോലെയാണ് സാധുഷു അപിച്ചപാപേഷു മുമ്പിൽ വരുന്നത് സന്യാസിയാണെങ്കിലും പാപേഷു ഏറ്റവും അധികം പാപിയാണെങ്കിലും സമബുദ്ധി വിശിഷ്യത്തെ അദ്ദേഹത്തിന് തുല്യമായ വീക്ഷണമാണുള്ളത് കാരണം പാപി മുമ്പിൽ വന്നാൽ പാപം ചെയ്ത വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ് പാപത്തെക്കുറിച്ചുള്ളത് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മുമ്പിൽ സന്യാസിയാണെങ്കിലും പാപിയാണെങ്കിലും സുഹൃത്താണെങ്കിലും മിത്രമാണെങ്കിലും ആ ലെവലെത്തിയ വ്യക്തിയുടെ കാര്യമാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് നമ്മളെ പോലെ ഓർഡിനറി ജീവിതം നയിക്കുന്ന വ്യക്തികളുടെ കാര്യമല്ല ആ ലെവൽ എത്താതെ ഇതുപോലെ പെരുമാറിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വേറെ വല്ല കുഴപ്പമുണ്ടെന്ന് സൈക്കോളജിസ്റ്റ് പറയും അങ്ങനെ കൈവല്യാവസ്ഥയിൽ യോഗ ആരൂഢനായി അവസാനത്തെ ബിന്ദുവിൽ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ശ്രീകൃഷ്ണൻ ഇപ്രകാരം ഒരു എക്സ്പ്ലനേഷൻ നൽകിയിരിക്കുന്നത് ആ വ്യക്തി എങ്ങനെയാ വർത്തിക്കുന്നത് യോഗീ യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിത അദ്ദേഹം മിക്കവാറും ആത്മാനം രഹസി സ്ഥിത ആത്മാവിൽ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ഥിത വർത്തിക്കുന്നു യോഗി യുഞ്ജീത സതതം ഏത് സമയത്തും അദ്ദേഹം ഈ ആത്മചൈതന്യത്തിൻ്റെ മഹത്വത്തെ അറിഞ്ഞുകൊണ്ട് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള മൈൻഡോടുകൂടി സ്ഥിത വർത്തിക്കുന്നു ഏകാകി കഴിയുന്നതും ഒറ്റയ്ക്ക് വർത്തിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു യഥ ചിത്താത്മാ യഥ ചിത്താത്മാ ചിത്തം ശരീരം ആത്മാ ആത്മചൈതന്യം യഥ കൺട്രോൾഡ് നിയന്ത്രിച്ചിരിക്കുന്ന നിയന്ത്രണത്തോടു കൂടിയ ശരീരവും നിയന്ത്രണത്തോടു കൂടിയ വികാര വിചാരങ്ങളുമായിട്ട് നിരാശി ആശയില് ബന്ധിക്കപ്പെടാതെ അപരിഗ്രഹ ഒന്നിനോടും വലിയ രീതിയിൽ ആർത്തി ആഗ്രഹമില്ലാത്ത രീതിയിൽ അദ്ദേഹം വർത്തിക്കുന്നു അതായത് മനസ്സിനെ ആത്മചൈതന്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കഴിയുന്നതും ഒറ്റയ്ക്ക് ശരീരവും മനസ്സും നിയന്ത്രിച്ച് പ്രത്യേകിച്ചും കാമക്രോധ മോഹങ്ങളിൽ നിന്ന് മോചിതനായി പ്രത്യേകിച്ചും ഒന്നിനോടും താല്പര്യമില്ലാതെ ആത്മചൈതന്യത്തെ ദർശിക്കുവാൻ എന്ന രീതിയിൽ ആത്മചൈതന്യത്തെ ദർശിച്ചവനെ പോലെ വർദ്ധിക്കുന്നു അദ്ദേഹം എങ്ങനെയാ യോഗചര്യ അനുഷ്ഠിക്കേണ്ടത് ശുചൗദേശേ പ്രതിഷ്ഠാപ്യ ശുചിയുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് സ്ഥിരമാസനമാത്മനഹ വളരെ സ്ഥിരമായിട്ടുള്ള ഒരു ആസനത്തില് ആത്മനിയന്ത്രണത്തിന് അനുയോജ്യമായ ഒരു സീറ്റ് ഒരു സ്ഥലത്തിരുന്നിട്ട് ന അതി ഉച്ഛ്രിതം കൂടുതലായിട്ടുള്ള ഉയരമുണ്ടാകരുത് അതിനീചം കൂടുതലായിട്ടുള്ള താഴ്ചയും ഉണ്ടാകരുത് വളരെ കാര്യമായ താഴ്ചയോ വളരെയധികം ഉയർച്ചയോ ഇല്ലാത്ത ആസനത്തിൽ ഇരുന്നിട്ട് ന അതിനീചം കൂടുതൽ താഴ്ചയും പാടില്ല ചൈല അജിന കുശ ഉത്തരം ആദ്യം ഒരു തുണി അതിൻ്റെ മുകളിൽ ഒരു കൃഷ്ണമൃഗത്തിൻ്റെ തോല് അതിൻ്റെ മുകളിലെ ദർഭപുല്ല് കുശപ്പുല്ല് ഇവയിട്ട് അതിൻ്റെ മുകളിലാണ് സ്ഥിരമാസനം അദ്ദേഹം കണ്ടെത്തേണ്ടത് അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ടാണ് യോഗചര്യ അനുഷ്ഠിക്കേണ്ടത് തത്ര ഏക അഗ്രം മനകൃത്വ അവിടെ ഇരുന്ന് മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ഏകമഗ്രം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം ഒരു ബിന്ദു എന്നാണ് മനസ്സിനെ ഒരു ബിന്ദുവില് ഫോക്കസ് ചെയ്തിട്ട് യഥ ചിത്ത ഇന്ദ്രിയക്രിയാഹ ഇന്ദ്രിയങ്ങളെയും ചിത്താ മനസ്സിനെയും ക്രിയകളിൽ നിന്ന് നിയന്ത്രിച്ച് ക്രിയയിൽ നിന്ന് പിടിച്ച് തിരിച്ച് ഫോക്കസ് ചെയ്ത് ഏകാഗ്രചിത്തത്തിലേക്ക് കൊണ്ടുവന്ന് ഉപവിശ്യാസനേയുഞ്ചൻ ഉപവിശതി ഇരിക്കുന്നു ആസനെ നല്ല നേരത്തെ പറഞ്ഞിരിക്കുന്ന ആസനത്തിൽ ഇരുന്നിട്ട് യുഞ്ചിയാത് യോഗം ആത്മവിശുദ്ധയെ നിരന്തരമായിട്ട് ധ്യാന യോഗം ആത്മവിശുദ്ധിക്കായിട്ട് അനുഷ്ഠിക്കണം അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏകാഗ്രമായി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ശരീരത്തിലെ ഇന്ദ്രിയങ്ങളുടെ ചലനത്തെ അട്രാക്ഷനെ ഒഴിവാക്കിയിട്ട് മനസ്സിനെ നിയന്ത്രിച്ച് ഒരു നല്ല ആസനത്തിൽ ഇരുന്നു കൊണ്ട് ആത്മവിശുദ്ധിക്കായിക്കൊണ്ട് ധ്യാനയോഗം അനുഷ്ഠിക്കണം എന്നർത്ഥം സമം കായ ശിര ഗ്രീവം തുല്യമായിട്ട് ശരീരം ശിരസ് കഴുത്ത് ഇവ പിടിച്ചിട്ട് ധാരയൻ അചലം സ്ഥിര ശരീരവും കഴുത്തും തലയും ഒരു കാരണവശാലും നിരന്തരമായിട്ട് അനങ്ങരുത് സ്ഥിരമായിട്ട് അത് ധ്യാനയോഗത്തിൽ ഉണ്ടായിരിക്കണം സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശ്ച നവലോകയൻ ദിശ്ച അനവലോകയൻ ചുറ്റുപാടും നോക്കാതെ സ്വം സ്വന്തം നാസികാഗ്രം നാസികാഗ്രത്തിലേക്ക് സംപ്രേക്ഷ്യ നിരന്തരമായി നോക്കിക്കൊണ്ട് ഏകാഗ്രചിത്തനായിട്ട് അദ്ദേഹം യോഗചര്യ അനുഷ്ഠിക്കണം അപ്പൊ ശരീരം ശിരസ് കഴുത്ത് ഇവ സ്ഥിരമായി വെച്ചുകൊണ്ട് ചുറ്റുപാടും നോക്കാതെ നാസാഗ്രത്തിലേക്ക് മാത്രം കണ്ണ് നട്ട് അദ്ദേഹം ധ്യാനയോഗത്തിൽ ഇരിക്കണമെന്നാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത് പ്രശാന്താത്മാ പ്രസന്നമായ ശാന്തമായ ആത്മചൈതന്യത്തോടുകൂടി വികതഭീർ ബ്രഹ്മചാരി വ്രതേ വ്രതേ സ്ഥിത വികത ഭീ ഭീ ഭയം വികതഭീർ ഭയത്തിൽ നിന്ന് മോചിച്ച് ബ്രഹ്മചാരി വ്രതേ സ്ഥിത ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് വർത്തിക്കുന്നവൻ ആരാണോ സ്ഥിത വർത്തിക്കുന്നവൻ ആരാണോ ആ വ്യക്തി മനഃ സംയമ്യ മച്ചിത്തോ മനസ്സ് സംയമിച്ച് നിയന്ത്രിച്ച് മത് ചിത്തോ എന്നില് ശ്രദ്ധിച്ച് യുക്ത ആസീത മത്പര എന്നിൽ തന്നെ എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും അർപ്പിച്ച് അതുപോലെ തന്നെ യുക്ത ബാലൻസ്ഡ് ആയിട്ട് ആശീത ആരാണോ വർത്തിക്കുന്നത് എന്നെ തന്നെ ശ്രദ്ധിച്ച് എന്നിൽ സർവതമർപ്പിച്ച് ആരാണോ വർത്തിക്കുന്നത് ആ വ്യക്തിയാണ് യോഗിയായി യോഗചര്യയിലൂടെ ധ്യാനയോഗത്തിലൂടെ എത്തുന്നത് എത്തേണ്ടത് യുഞ്ചൻ ഏവം സദാത്മാനം മാനസികമായ എല്ലാവിധ സത് നല്ല ചൈതന്യത്തെയും യുഞ്ചൻ ഏവം ബാലൻസ് ചെയ്തിട്ട് യോഗി നിയതമാനസ ഏത് യോഗിയാണോ നിയന്ത്രണാത്മകമായ മനസ്സോടുകൂടി നിയന്ത്രിത മനസ്സോടുകൂടി വർത്തിക്കുന്നത് ശാന്തി നിർവാണപരമാം പരമാം ശാന്തിം നിർവാണം പരമമായ ശാന്തിയെ സമാധാനത്തെ അദ്ദേഹം പ്രാപിക്കുന്നു മത് സംസ്ഥ അധികച്ചതി ആ വ്യക്തി മത് സംസ്ഥാം എന്നിൽ തന്നെ സ്ഥിരമായി എത്തുന്ന അവസ്ഥയിലേക്ക് അധികച്ചതി വളരെ എളുപ്പത്തിൽ പ്രാപിക്കുന്നു എന്നെ തന്നെ എളുപ്പത്തിൽ പ്രാപിക്കുന്നു എന്നർത്ഥം അതി അശ്നതസ്തു യോഗോ അസ്ഥി അതിയഷ്ണത കൂടുതലായിട്ട് ഊണ് കഴിക്കുന്ന വ്യക്തിക്ക് കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്ന വ്യക്തിക്ക് കൂടുതലായിട്ട് തിന്നുന്ന വ്യക്തിക്ക് ന യോഗോ അസ്ഥി അദ്ദേഹത്തിന് യോഗസാധന സാധ്യമല്ല അതുപോലെ തന്നെ ന ച ഏകാന്തം അനശ്നത ഭക്ഷണം കഴിക്കാതിരിക്കുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിനും യോഗചര്യ സാധ്യമല്ല ന ച അതി സ്വപ്നശീലസ്യ അതിസ്വപ്നശീലസ്യ കൂടുതലായിട്ട് ഉറങ്ങുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിനും യോഗചര്യ സാധ്യമല്ല ജാഗ്രതോ ന ഏവ ചാർജുന അതിജാഗ്രത വളരെ കൂടുതൽ സമയത്തേക്ക് ഉണർന്നിരിക്കുക ഒരിക്കലും ഉറങ്ങാതിരിക്കുന്ന വ്യക്തിക്കും ന ഏവ ഒരിക്കലും സാധ്യമല്ല തന്നെ ഹേ അർജുന അതായത് കൂടുതൽ ഭക്ഷണം കഴിക്കുകയും ഒന്നും കഴിക്കാതിരിക്കുകയും കൂടുതൽ ഉറങ്ങുകയും ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് ഒരിക്കലും ധ്യാനയോഗം സാധ്യമല്ല പിന്നെ ധ്യാനയോഗത്തിലൂടെ സഞ്ചരിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നത് ആർക്കാണ് യുക്ത ആഹാരവിഹാരസ്യ യുക്തമായ ആഹാരം യുക്തമായ രീതിയിൽ വ്യാവഹാരിക കർമ്മങ്ങൾ യുക്ത ചേഷ്ടസ്യ കർമ്മസു ആവശ്യത്തിന് കർമ്മമണ്ഡലത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇഷ്ടകർമ്മങ്ങളിലുള്ളതായ കർമ്മ അനുചരണം യുക്ത സ്വപ്നാവബോധസ്യ യുക്ത സ്വപ്നം ആവശ്യമായ അളവില് ഉറക്കം അവബോധസ്യ ആവശ്യമായ അളവില് ജാഗ്രത് അവസ്ഥ അതായത് ആവശ്യത്തിന് ഉറക്കവും ആവശ്യത്തിന് പ്രവർത്തനോന്മുഖമായ ജാഗ്രത അവസ്ഥയും യോഗോ ഭവതി ദുഃഖ അപ്രകാരം ചെയ്യുന്ന വ്യക്തി ആരാരാണോ അദ്ദേഹമാണ് ദുഃഖത്തിൽ നിന്ന് മോചിതനായ യോഗാവസ്ഥയിലേക്ക് പ്രാപിക്കുന്നതായ വ്യക്തി അതായത് ഹിതമായ ആഹാരം ഹിതമായ വ്യവഹാരം ഇഷ്ടകർമ്മങ്ങളിൽ നിരന്തരമായിട്ട് വ്യാപിക്കുക അതുപോലെ ആവശ്യത്തിന് ഉറക്കം ആവശ്യത്തിന് ജാഗ്രത അവസ്ഥ ഇപ്രകാരം സഞ്ചരിക്കുന്ന വ്യക്തി യോഗചര്യയിലൂടെ തന്നെ ദുഃഖമോചിതമായ അവസ്ഥയെ പ്രാപിക്കുന്നു എന്നർത്ഥം ഇത്തരത്തിലുള്ള ധ്യാന യോഗ വിവരണത്തിലൂടെ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത് ഒരു യോഗി കർമ്മയോഗിയല്ല ധ്യാനത്തിലൂടെ ധ്യാന യോഗാവസ്ഥയിലൂടെ കൈവല്യാവസ്ഥയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ മാനസികം ശാരീരികം ആഹാരം വ്യവഹാരം ഉറക്കം ജാഗ്രത അവസ്ഥ ഇവ എപ്രകാരമാണ് നിയന്ത്രിക്കേണ്ടത് എന്തിനെയാണ് ശ്രദ്ധിക്കേണ്ടത് ഏതിൽ ഫോക്കസ് ചെയ്ത് എവിടെ ഇരുന്നു കൊണ്ടാണോ ധ്യാനം അനുഷ്ഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് അതായത് ധ്യാന യോഗത്തെക്കുറിച്ച് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധ്യാന ധാരണ സമാധി എന്ന അഷ്ടാംഗ യോഗത്തിലെ ധ്യാനം എന്ന അവസ്ഥയെക്കുറിച്ചുള്ള